സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരയുടെ ആധാരശിലകളെക്കുറിച്ച് Indian institute of scientific heritage നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയിൽ വേദങ്ങളുടെയും ബ്രാഹ്മണങ്ങളുടെയും ആരണ്യകങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും വിവരണങ്ങൾ കഴിഞ്ഞ് ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദശാസ്ത്രം എന്നീ ഭാഷാശാസ്ത്രപരമായ വേദാംഗങ്ങൾ വിവരിച്ചതിന് ശേഷം കൽപ്പശാസ്ത്രത്തിലെ ശ്രൗതസൂത്രവും ഗൃഹ്യസൂത്രവും വിവരിച്ച് ധർമ്മശാസ്ത്രം എന്ന ഭാരതീയമായ നിയമസംഹിതാവലികളെക്കുറിച്ച് വിവരിച്ച് ആറാമത്തെ വേദാംഗമായ ജ്യോതിഷത്തിലേക്ക് കടക്കുകയാണ് ഭാരതീയ ചിന്താധാരയിൽ അത്യുജ്വലങ്ങളായ ശാസ്ത്രീയ തത്വങ്ങൾ വിവരിക്കുന്ന consolidated form of scientific informations എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വേദാംഗങ്ങളുടെ ഭാഗമായ ജ്യോതിശാസ്ത്രത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ശുദ്ധശാസ്ത്രം ഗണിതവും ജ്യോതിശാസ്ത്രം എന്ന എസ്ട്രോണമിയും സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യവും പേറി തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ് താത്വികവും പ്രായോഗികവുമായ നിലവാരത്തിൽ ഇന്നും സംസ്കൃതത്തിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടും കൂടിയും തദ്ദേശീയ ഭാഷകളുടെ വിവരണത്തോടു കൂടിയും ഗ്രന്ഥങ്ങൾ ലഭ്യമാണ് Indian institute of scientific heritage ജ്യോതിഷത്തെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി കാണുവാൻ ആഹ്വാനം ചെയ്യുന്നില്ല മറിച്ച് ശാസ്ത്രീയമായി അവയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം ആധുനിക ശാസ്ത്രത്തിൻ്റെ അതേ മെത്തേഡുകൾ പ്രക്രിയകൾ അനുശാസിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും നന്മ നിറഞ്ഞതില്ലെങ്കിൽ പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി കൂടി അത് ഉപേക്ഷിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുവാൻ ഒരവസരമാണ് സംഗ്രഹരൂപത്തിൽ ജ്യോതിഷത്തിൻ്റെ ആറാം വേദാംഗസ്ഥാനം ഇവിടെ വിവരിക്കുന്നത് ജ്യോതിഷം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അന്ധവിശ്വാസമാണ് എന്ന് വിവരിക്കുന്നവരാണ് പുരോഗമന ചിന്താക്കാർ ചിന്തകരെന്ന് പറയുന്ന പലരും പക്ഷേ ഭാരതത്തിൽ ആറാം വേദാംഗമായ ജ്യോതിശാസ്ത്രത്തിന് ആധികാരികമായ ശാസ്ത്രം ഗണിത രൂപത്തിലും ജ്യോതിശാസ്ത്ര രൂപം അഥവാ അസ്ട്രോണമിയുടെ രൂപത്തിലുമുണ്ട് ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി സ്വയം കറങ്ങുന്നു എന്നും ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു എന്നും അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണെന്ന് പറയുന്ന പല വിവരണങ്ങളും ഉണ്ടായിരുന്നു മൃജ്ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത മണ്ണും ജലവും വായുവും അഗ്നിയും ചേർന്ന ഭൂമി എല്ലാ പ്രകാരത്തിലും ഗോളാകൃതിയിലായിരുന്നു നീല ഭൂവ്യാസ ആയിരത്തി അൻപത് യോജനയാണ് ഭൂമിയുടെ വ്യാസം അത് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ ആയിരത്തി അൻപത് ഇൻറ്റു പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്ററാണ് ഭൂമിയുടെ വ്യാസം എന്ന് ആര്യഭടൻ പറഞ്ഞിട്ടുണ്ട് കു ആവർത്താശ്ചാവി നക്ഷത്ര ഭൂമിയുടെ ആവർത്തിച്ചുള്ള ഭ്രമണമാണ് ദിവസങ്ങൾ ഉണ്ടാകുന്നതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാണേനൈതി കലാംഭൂഹു ഒരു ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയം കൊണ്ട് അതായത് നാല് സെക്കൻഡ് കൊണ്ട് ഭൂമി ഒരു ഡിഗ്രിയുടെ അറുപതിലൊരംശമായ ഒരു മിനിറ്റ് ആംഗുലർ ഡിസ്റ്റൻസ് കറങ്ങുന്നു എന്ന് വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യഥാ തഥാ ഭവതി ഷഡ്ഭാഗാധ്യധികോനം സ്വമന്ദനീചോച്ച എന്ന് പറയുമ്പോൾ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഭൂമി നൂറ്റി എൺപത് ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിളിലാണ് ഏറ്റവും അകലത്തിലുള്ള ഡിസ്റ്റൻസിലും ഏറ്റവും അടുത്തുള്ള ഡിസ്റ്റൻസിലും വരുന്നത് എന്നും ദ്വിരാശി അഷ്ടാദശ ഭാഗ രണ്ട് രാശി പതിനെട്ട് ഡിഗ്രിയാണ് അറുപത് പ്ലസ് പതിനെട്ട് എഴുപത്തെട്ട് ഡിഗ്രിയാണ് ഭൂമിയുടെ അപ്പോജി എന്നും വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മേടശങ്കരാന്തി ദിവസം ഏപ്രിൽ പതിനാലാം തീയതിയിൽ നിന്ന് എഴുപത്തിയെട്ട് ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ അതായത് എഴുപത്തി ഒൻപത് ദിവസം കൂട്ടിയാൽ ഭൂമി ഒരു ദിവസം കൊണ്ട് ഏകോന്ന ഷഷ്ടിലിപ്ത അഷ്ടൗ വിലിപ്ത അൻപത്തി ഒൻപത് മിനിറ്റ് എട്ട് സെക്കൻഡ് ആംഗുലർ ഡിസ്റ്റൻസ് ആണ് സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് ആ വേഗതയിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തിയെട്ട് ഡിഗ്രി കറങ്ങുന്നതിന് എഴുപത്തി ഒൻപത് ദിവസം വേണം ഏപ്രിൽ പതിനാലാം തീയതിയോടുകൂടി എഴുപത്തി ഒൻപത് ദിവസം കൂട്ടിയാൽ ജൂലൈ മൂന്നാം തീയതി കിട്ടും ആധുനിക ശാസ്ത്രത്തിന്റെ കണക്ക് പ്രകാരം തന്നെ ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അകലത്തിൽ വരുന്ന ദിവസവും ജൂലൈ മൂന്നാം തീയതിയാണ് അതിന്റെ നൂറ്റി എൺപത് ഡിഗ്രി ഓപ്പോസിറ്റ് പൊസിഷനിലാണ് പെരീജി ഇരിക്കുന്നത് സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തു വരുന്ന ദിവസം അത് ജനുവരി മൂന്നാം തീയതിയുമായിരിക്കും ആധുനിക ശാസ്ത്രവും ഭാരതീയ ജ്യോതിശാസ്ത്രവും അസ്ട്രോണമിക്കൽ സയൻസും ഒരേപോലെ വിവരിക്കുന്ന ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതത്തിൽ ജ്യോതിഷം വളർന്നു വികസിച്ചു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഉദയോ യോ ലങ്കായാം സോ അസ്തമയോ സവിതുരേവ സിദ്ധപുരേ മധ്യാഹ്നോ വാ യവകോട്ട്യാം രോമക വിഷയെ അർദ്ധരാത്രം സ്യാത് ലങ്കയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഉദയസൂര്യനാണെങ്കിൽ അതേ സൂര്യനെ അസ്തമയ സൂര്യനായി ഗോട്ടിമലയിൽ സിദ്ധപുരത്തിൽ കാണാൻ സാധിക്കും കൊറിയയിൽ മധ്യാഹ്ന സൂര്യനും യൂറോപ്പിലെ റോമിൽ ആ സമയത്ത് അർദ്ധരാത്രിയുമായിരിക്കുമെന്ന് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം കെട്ടിപ്പടുത്തിരിക്കുന്നത് അനവധി സത്യസന്ധമായ അത്യാധുനിക ശാസ്ത്രത്തോട് ചേർന്നിരിക്കുന്ന വിഷയങ്ങൾ അസ്ട്രോണമിക്കൽ സയൻസിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പറയാറുണ്ടായിരിക്കാം രാഹുവും കേതുവും സൂര്യനെയും ചന്ദ്രനെയും പിടിക്കുന്നു എന്ന അന്ധവിശ്വാസമല്ലേ ഭാരതത്തിൽ ഉണ്ടായിരുന്നത് അല്ല അത് പുരാണ കഥയാണ് പുരാണമിത്യേവന സാധുസർവം പുരാണം അതൊരു ചരിത്രപരമായ വസ്തുതയ്ക്കോ ശാസ്ത്രീയമായ വിവരണത്തിനോ പുരാണത്തെ സാധുവായിട്ട് എടുക്കാറില്ല വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നത് പാരമാർത്ഥ്യം സയന്റിഫിക് ഇൻഫർമേഷൻ കിട്ടുന്നതിനല്ല മറിച്ച് ഒരു തരത്തിൽ ഉണ്ടാക്കുന്നതിനും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് പുരാണ കഥകൾ പറഞ്ഞിരിക്കുന്നത് വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം ഓരോ സെന്റൻസും പരമാർത്ഥമായ സയന്റിഫിക് ഇൻഫർമേഷൻ ആണെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് പുരാണം എഴുതിയ ഋഷിവര്യനായ ശ്രീശുഖ ഋഷി തന്നെ വിവരിച്ചിരിക്കുന്ന അവസരത്തിൽ പുരാണ കഥകളെടുത്ത് ഭാരതീയ ശാസ്ത്ര ചിന്താധാര ഇതായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറയുന്ന വ്യക്തിയുടെ അന്ധമായ വിശ്വാസമാണ് വസ്തുതയുടെ വസ്തുതയിലെ അന്ധവിശ്വാസമല്ല കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഛാതയതി ശശിസൂര്യം ശശിനം മഹതീച്ച ഭൂച്ഛായ ഛാതയതി മറയ്ക്കുന്നു ശശി ചന്ദ്രൻ സൂര്യം സൂര്യനെ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുകയാണ് അതുപോലെ തന്നെ ശശിനം ച മഹതി മഹതിഭൂച്ഛായ ചന്ദ്രനെയാകട്ടെ മഹത്തായ ഭൂമിയുടെ നിഴൽ മറയ്ക്കുന്നത് കൊണ്ടാണ് ഇതിഗ്രഹണമധ്യം പൂർണ്ണമാവുകയാണെങ്കിൽ അത് ഗ്രഹണമാണ് എന്ന് വിവരിച്ച ആര്യഭടാചാര്യന് മുമ്പ് മുതൽക്ക് തന്നെ ഭാരതത്തിൽ ജ്യോതിശാസ്ത്രം എന്ന എസ്ട്രോണമിയും അതിനോട് റിലവൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സും അത്യുജ്വലമായി വളർന്നിരുന്നു ഭാരതത്തിൽ പൈത്തഗോറസ് തിയറവും സംഖ്യയും പൂജ്യവും ഡെസിമൽ പ്ലേസുകളും മാത്രമല്ല കണ്ടിരുന്നത് ആര്യഭടീയം അതുപോലെ തന്നെ മഹാഭാസ്കരീയം ലഘുഭാസ്കരീയം വരാഹമിഹിരന്റെ പഞ്ചസിദ്ധാന്തിക ലല്ലാചാര്യന്റെ ശിഷ്യധീവൃദ്ധി തന്ത്രം ആര്യഭടൻ രണ്ടാമന്റെ ആര്യസിദ്ധാന്തം വടേശ്വരൻ എ ഡി അറുപത്തെട്ടിൽ എഴുതിയ വടേശ്വര സിദ്ധാന്തം മഞ്ജുളാചാര്യർ എഴുതിയ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ഭാസ്കരാചാര്യർ രണ്ടാമൻ എഴുതിയിരിക്കുന്ന ലീലാവതിയും സിദ്ധാന്ത ശിരോമണിയും എല്ലാം വായിക്കുവാൻ മനസ്സിലാക്കുവാൻ സംഗ്രഹരൂപത്തിലെങ്കിലും അറിയുവാൻ അവസരം കിട്ടിയവർക്ക് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഒരു ബിന്ദു പോലും ജ്യോതിഷത്തിൽ അസ്ട്രോളജി പാർട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് astronomical part and mathematical part what is related and used for the calculations of astrological parameters അവ നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ജ്യോതിഷം എന്ന അസ്ട്രോളജിയുടെ കാൽക്കുലേഷൻ പാരാമീറ്റേഴ്സിന് ഉപയോഗിച്ചിരിക്കുന്ന അസ്ട്രോണമിയും മാത്തമാറ്റിക്സും അത്യുജ്വലങ്ങളായ ശാസ്ത്രീയ വിഷയങ്ങളായി സഹസ്രാബ്ദങ്ങളോളം ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുന്നു കേരളത്തിലും നിലനിൽക്കുന്നു സംസ്കൃതത്തിലും തദ്ദേശീയ ഭാഷയിലും മലയാളത്തിലും എഴുതിയിരിക്കുന്ന സഹസ്രാവധി ഗണിത ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി തന്നെ സംക്ഷിപ്ത രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിർഭാഗ്യവും ദുഃഖകരവും എന്ന് പറയട്ടെ അസ്ട്രോളജി എന്ന ജ്യോതിഷത്തെ നിഷേധിക്കുവാനുള്ള എന്ന് അഭിനയിക്കുന്ന പലരുടെയും പ്രയാണത്തിൽ കർമ്മമണ്ഡലത്തിലുള്ള സഞ്ചാരത്തിൽ നഷ്ടപ്പെട്ടത് അത്യന്താധുനിക ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്ന ഭാരതീയ കണ്ടുപിടുത്തങ്ങൾ പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് പോവുകയോ അറിയപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് മുദ്രകുത്തപ്പെടുകയോ ചെയ്യുകയാണ് ഉണ്ടായത് അതേ സ്ഥാനത്ത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിലായി ഭാരതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ഗണിത ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അവയുടെ സംക്ഷിപ്തം Indian national science academy publish ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും ലല്ലാചാര്യനും മഞ്ജുളാചാര്യനും വടേശ്വരാചാര്യനും തുടങ്ങിയവർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട് കൂടിയും ട്രാൻസ്ലിറ്ററേഷനോട് കൂടിയും അവൈലബിൾ ആണ് അവയിലൂടെ കണ്ണോടിക്കാൻ മഹാഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ മകുടോദാഹരണമായി നിലനിൽക്കുന്ന ഗണിതത്തിൽ ഭാരതീയർ എവിടെയെല്ലാം വർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം പൂജ്യവും പൈത്തകോറസ് മാത്രമല്ല ഭാരതീയർ കണ്ടുപിടിച്ചിരുന്നത് മറിച്ച് നാന്നൂറോളം വരുന്ന തിയറങ്ങൾ അത്യുജ്വലമായ ഇക്വേഷൻസും ഫോർമുലയും എല്ലാം ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും പഠിക്കുവാൻ സാധിക്കും സംസ്കൃതത്തിൽ പ്രിന്റഡ് പുസ്തകത്തിൻ്റെ രൂപത്തിൽ ലഭ്യമാണ് അങ്ങനെയുള്ള ഗണിതത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം എന്ന വേദാംഗം രചിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ജ്യോതിഷത്തെക്കുറിച്ച് ഒരേകദേശ രൂപം മാത്രം നൽകുവാൻ വേണ്ടിയാണ് സംഗ്രഹരൂപത്തിലുള്ള ഈ വിവരണം ഇവിടെ നൽകുന്നത് അത്യുജ്വലങ്ങളായ പുരാതന ഭാരതത്തിലെ ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ജ്യോതിർഗോളങ്ങളുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും അവയോടനുബന്ധിച്ച അസ്ട്രോളജിക്കൽ പാരാമീറ്റേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആധുനിക ജീവിതത്തിൽ കൈരേഖാശാസ്ത്രവും സംഖ്യാശാസ്ത്രവും നിമിത്തവും ശകുനവും എല്ലാം തന്നെ ജ്യോതിഷത്തിൻ്റെ ഭാഗമായി എടുക്കാറുണ്ട് അത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം ജ്യോതിഷ എന്ന പദത്തിൽ നിന്ന് തന്നെ ജ്യോതിർഗോളങ്ങളുമായി ബന്ധമുണ്ട് അസ്ട്രോ അസ്ട്രോളജി അസ്ട്രോനോട്ട് അസ്ട്രോണമി ഈ പദം തന്നെ ജ്യോതിർഗോളങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ജ്യോതിർഗോളങ്ങളുമായി ബന്ധമില്ലാത്ത കൈരേഖാശാസ്ത്രം ജ്യോതിർഗോളങ്ങളുമായി ബന്ധമില്ലാത്ത സംഖ്യാശാസ്ത്രം അതല്ലെങ്കിൽ ഇവയെ അങ്ങോട്ട് ബന്ധപ്പെടുത്താൻ ശ്രമത്തിലൂടെ വരുന്ന ജ്യോതിർശാസ്ത്രം മാത്രമേ അതിനകത്തുള്ളൂ മറ്റൊരർത്ഥത്തിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ശുദ്ധശാസ്ത്രമാണ് മുകളിലേക്ക് പോകുമ്പോഴാണ് അതിലെ പ്രഡിക്ഷൻസ് അഥവാ സാധാരണ രീതിയിൽ പറഞ്ഞ ജ്യോതിഷി എന്ന ദൈവജ്ഞന്റെ വിവരണങ്ങൾ വരുന്നത് അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് വരുന്നത് ഇതിലെ ആദ്യത്തെ ജ്യോതിഷ ഗ്രന്ഥം ആർച്ച ജ്യോതിഷം ലാഘതൻ എന്ന ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് മുപ്പത്താറ് ചെറിയ വരികളിലൂടെ സൂത്രങ്ങളിലൂടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ജ്യോതിഷ ഗ്രന്ഥം സരസ്വതീദേവിയുടെ പ്രാർത്ഥന രാശിയുടെ വിവരണം യുഗത്തിൻ്റെ വിവരണം ഒരു യുഗം നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം സൂര്യൻ്റെ ഉത്തര ദക്ഷിണയാനം നമ്മൾ ഉത്തരായണം ദക്ഷിണായനം എന്ന് പറയുന്നത് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ഉണ്ടാകുന്നതിൻ്റെ കാരണം ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്ക് കാരണം തിഥിയുടെ ഡെഫനിഷൻ അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ എന്നാൽ എന്ത് ചന്ദ്രൻ ഏതെല്ലാം നക്ഷത്രമണ്ഡലത്തിലൂടെ കടന്നു പോകുന്നുവോ ആ ദിവസം ആ നക്ഷത്രമായിരിക്കുമെന്ന വിവരണം അതുപോലെ തന്നെ സമയത്തിൻ്റെ അളവുകൾ ലഗ്നം തിഥികൾ ദിനങ്ങൾ ഋതുക്കൾ നക്ഷത്രത്തിൻ്റെ ദേവതകൾ വിഷുസംക്രാന്തിയുടെ മഹത്വം ഇവയെല്ലാമാണ് ആർച്ച ജ്യോതിഷത്തിൽ വിവരിക്കുന്നത് ആർച്ച ജ്യോതിഷം വളരെ ചെറിയൊരു ഗ്രന്ഥമാണ് അതിൽ ജ്യോതിഷ ജ്യോതിഷ സംബന്ധമായ പ്രഡിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല രണ്ടാമത്തെ ഗ്രന്ഥം യാജുഷ ഗ്രന്ഥം യജുർവേദവുമായി ബന്ധപ്പെട്ട യാജുഷ ഗ്രന്ഥത്തിൽ വളരെ ചെറിയ ഒരു ഗ്രന്ഥത്തില് ആർച്ച ജ്യോതിഷത്തിന്റെ അതേ വിവരണങ്ങൾ ജ്യോതിഷത്തിന്റെ മഹത്വവും യുഗത്തിന്റെ ആരംഭവും ഉത്തരായണവും ദക്ഷിണായനവും ദിനരാത്രങ്ങൾക്ക് കാരണവും നക്ഷത്രങ്ങളും ഋതുക്കളും മാസങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും യാമത്തിന്റെ വിവരണം എന്താണെന്നും ചന്ദ്രൻ നക്ഷത്രമണ്ഡലത്തിലൂടെ ചരിക്കുന്നതിന്റെ വേഗത എന്താണെന്നും തിഥിയും നക്ഷത്രവും എന്താണെന്നും എല്ലാം വ്യക്തമായ വിവരണങ്ങളിലൂടെ യാജുഷ ജ്യോതിഷത്തിൽ വിവരിക്കുന്നുണ്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ദിനമാനം ഋതുവിവരണം സത്കർമ്മങ്ങളും ആഭിചാര കർമ്മങ്ങളും നടത്തുന്നതിന് ഉത്തമവും ഉത്തമമല്ലാത്തതുമായ കാലഘട്ടം അഥവാ ദിവസം അല്ലെങ്കിൽ സമയം ഏതെല്ലാമാണെന്നുള്ള വിവരണവും യാജുഷ ജ്യോതിഷത്തിലുണ്ട് സാമവേദോ അനുബന്ധമായ ഒരു ജ്യോതിഷം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇന്ന് അത് ലഭ്യമല്ല ആർച്ച ജ്യോതിഷവും യാജുഷ ജ്യോതിഷവും പോലെ സാമവേദീയ ജ്യോതിഷവും അഥർവവേദീയ ജ്യോതിഷവും ഉണ്ടായതിൽ അഥർവവേദീയ ജ്യോതിഷത്തിന് ഏതാണ്ട് നൂറ്റി അൻപതോളം ഉണ്ടായിരുന്നു ഇതേ വിവരണങ്ങൾ അതിൽ നൽകപ്പെടുന്നുണ്ട് അപ്രകാരം മൂന്ന് അടിസ്ഥാന വൈദിക ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് ആ കാലഘട്ടത്തിനു ശേഷമാണ് ജ്യോതിഷം പ്രധാനമായും ഗണിതമെന്നും ജ്യോതിശാസ്ത്രം എന്ന അസ്ട്രോണമി എന്നും മുഹൂർത്തം ജാതകം അതുപോലെ തന്നെ ജ്യോതിഷ പ്രവചനം എന്നീ ഭാഗങ്ങളും എല്ലാമായി മാറിയത് ആര്യഭടീയം എന്ന ഗ്രന്ഥം ഭാസ്കരീയം എന്ന ഗ്രന്ഥം അതുപോലെ തന്നെ ശിഷ്യധീ വൃദ്ധിതന്ത്രം വടേശ്വര സിദ്ധാന്തം ആര്യസിദ്ധാന്തം സിദ്ധാന്ത ശിരോമണി തുടങ്ങിയ ആയിരത്തിലധികം ഗ്രന്ഥങ്ങൾ ജ്യോതിഷ ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും അത്യുജ്വലങ്ങളായ വിവരണങ്ങളോടുകൂടി ലഭ്യമാണ് ഇവയിൽ ഒന്നിലും തന്നെ ജ്യോതിഷത്തിൻ്റെ പ്രവചനം മുഹൂർത്തം അതുപോലെ തന്നെ ജാതകം എന്നീ വിവരണങ്ങൾ ഒരു വരിയിൽ പോലും നൽകുന്നില്ല എന്നിട്ടും ഇവയെല്ലാം ചിലർ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി കണക്കാക്കാറുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ആര്യഭടീയം എന്ന ഗ്രന്ഥത്തിൽ എ ഡി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതി നട്ടുച്ചയ്ക്ക് മേടസംക്രാന്തി ആയിരുന്നു അന്ന് ആ ദിവസം എഴുതി തീർത്ത ആര്യഭടീയം എന്ന ഗ്രന്ഥം ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ വർഷം ആഘോഷിക്കുകയാണ് അതിനകത്ത് ഗീതികാപാദം എന്ന തിയറട്ടിക്കൽ ഇൻഫർമേഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് ഗീതികാപാഠത്തിൽ കൽപ്പത്തിന്റെയും മന്വന്തരത്തിന്റെയും കലിയുഗ ആരംഭത്തിന്റെയും ഭൂമിയുടെയും സർവഗ്രഹങ്ങളുടെയും ഭ്രമണവും ഭ്രമണത്തിൻ്റെ വേഗതയും നമ്പറും വ്യക്തമായി തന്നിട്ടുണ്ട് അങ്ങനെ പത്ത് തത്വങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് സംഖ്യാമൂല്യങ്ങൾ ട്രപ്പീസ്യത്തിൻ്റെയും വൃത്തത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും വിസ്തീർണങ്ങൾ കണക്കാക്കുന്നത് പൈയുടെ മൂല്യം കണക്കാക്കുന്നത് അനവധി ജോമട്രീയ സിദ്ധാന്തങ്ങൾ പൈതഗോറസ് തിയറം പ്രോഗ്രഷൻ വർഗം എന്നീ അത്യുജ്വലങ്ങളായ ഗണിത ക്രിയകളും തത്വങ്ങളും ഫോർമുലകളും സിദ്ധാന്തങ്ങളും മുപ്പത്തിമൂന്ന് സൂത്രങ്ങളിലൂടെ ആര്യഭടൻ നൽകുന്നുണ്ട് അടുത്തത് കാലക്രിയാപാദമാണ് ആര്യഭടീയത്തിലെ മൂന്നാമത്തെ ഭാഗം ഇരുപത്തിയഞ്ച് സൂത്രങ്ങളിലൂടെ സമയത്തെ നിമിഷമായും മിനിറ്റായും നാടിയും ദിവസം തുടങ്ങി മാസം വർഷം യുഗം മന്വന്തരം കൽപ്പം എന്നിങ്ങനെ വ്യക്തമായ രീതിയിൽ ആര്യഭടൻ വിവരിക്കുന്നുണ്ട് ദേവവർഷവും ചാന്ദ്രദിനവും സൗരവർഷവും നമ്മൾ പറയുന്ന സിവിൽ ഡേയ്സും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഡേയ്സ് പലതരത്തിലുള്ള വ്യത്യാസങ്ങളും യുഗവിഭജനവും നൽകിയതിനു ശേഷം യുഗ ആരംഭം എന്നാണ് നടന്നത് എന്ന് വ്യക്തമായി പറയുന്നു ആര്യഭടന്റെ കണക്ക് പ്രകാരം തന്നെ മറ്റെല്ലാ ജ്യോതിശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിരിക്കുന്ന കലിയുഗ വർഷം ആരംഭിച്ചത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് ഈ ദിവസമാണ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഒരേ വരിയിൽ ഒരേ ലൈനിൽ യോഗം ചെയ്തത് ഇപ്രകാരം യോഗം ചെയ്തത് കൊണ്ടാണ് യുഗം ആരംഭിച്ചു എന്ന് പറയുന്നത് ആര്യഭടീയത്തിലെ നാലാമത്തെ ഭാഗം ഗോളപാതമാണ് ഈ ഗോളപാതത്തിൽ നൽകിയിരിക്കുന്ന എസ്ട്രോണമിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ജ്യോതിഷം എന്ന വേദാംഗം നിലനിൽക്കുന്നത് തന്നെ ആ ഗോളപാതത്തിൽ സൂര്യനും ഭൂമിയും തമ്മിൽ ഉള്ള അകലം ചന്ദ്രന്റെ ചലനം ഗ്രഹങ്ങളെ നഗ്നനക്ഷ നേത്രങ്ങൾ കൊണ്ട് കണ്ടതിന് ശേഷം അവയുടെ വേഗത ഗണിച്ചെടുത്തിരിക്കുന്ന വിധം അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം ഭൂമിയുടെ ആകൃതി അതുപോലെ തന്നെ സാധാരണ രീതിയിൽ മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ഇന്ന് പറയുന്ന ഗ്രീൻവിച്ച് രേഖ ആര്യഭടന്റെ കാലത്ത് ലങ്ക സിദ്ധപുരം യവകോടി രോമകം എന്നീ ഭൂമിയുടെ നാല് ക്വാഡ്രന്റ് കൃത്യം തൊണ്ണൂറ് ഡിഗ്രി എപ്പാർട്ട് ആയി വരുന്നത് എപ്രകാരമാണെന്ന് ഗണിക്കുന്നതിന് ലങ്കയിലൂടെയും ഉജ്ജയിനിയിലൂടെയും ഹിമാലയത്തിലൂടെയും കടന്ന് മേരുപർവ്വതം വരെ എത്തുന്ന നോർത്ത് ആർട്ടിക് സർക്കിൾ വരെ എത്തുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ഗണനം നടത്തിയിട്ടുണ്ട് മറ്റൊരർത്ഥത്തിൽ ഗ്രീൻവിച്ച് രേഖ പണ്ടത്തെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ലങ്ക വാത്സ്യപുരി അവന്തി ഹിമാലയ സുരാലയാൻ അവകാശ്യസ്ഥിതാരേഖ ദേശാന്തരവിധായിനി ലങ്ക വാത്സ്യപുരം അവന്തി ഹിമാലയം സുരാലയം തുടങ്ങി മേരുവരെയും പോകുന്ന ആ രേഖ ദേശാന്തരവിധായിനി അന്തർദേശീയ രേഖയായി അറിയപ്പെടുന്നു എന്ന് വിവരിച്ചിട്ടുണ്ട് ശങ്കരനാരായണൻ ഈ രേഖയ്ക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുന്നുണ്ട് ഏകം ശങ്കുകീലം പ്രതിഷ്ഠാപ്യ ലങ്കായാം ഏകം ശങ്കുകീലം പ്രതിഷ്ഠാപ്യ ശ്രീലങ്കയിൽ ഒരു കമ്പ് തറച്ചതിന് ശേഷം ഏകം സൂത്രാഗ്രം ബധ്വ ഒരു ചരട് കൊണ്ട് കെട്ടിയതിനു ശേഷം സൂത്രാഗ്രമന്യത് മേരോരുപരി ഭദ്വ ആ ചരടിന്റെ മറ്റേ അഗ്രം ആർട്ടിക് കെട്ടിയതിനു ശേഷം യത് രേഖാദൃശ്യത്തെ ഏത് രേഖയാണോ കാണുന്നത് തദ് രേഖ ആ രേഖ ദേശാന്തരവിദായിനി ഇന്റർനാഷണൽ രേഖയായിട്ട് കാണണമെന്ന് വിവരിച്ചിട്ടുണ്ട് വരാഹമിഹിരനും വടേശ്വരനും ലല്ലാചാര്യനും ഈ രേഖയിൽ സ്ഥിതി ചെയ്യുന്ന നാൽപ്പതോളം പ്രധാനപ്പെട്ട ദേശങ്ങളുടെ പേരും നൽകിയിട്ടുണ്ട് മറ്റൊരർത്ഥത്തിൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഭാരതത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അത്യധികം ശാസ്ത്രീയമായിട്ടായിരുന്നു ഗ്രഹങ്ങളുടെ അക്ഷാംശവും ഗ്രഹങ്ങളുടെ രേഖാംശവും ഭൂമധ്യരേഖയും അവയുമായി ബന്ധപ്പെട്ട ഗണിതസൂത്രങ്ങളും ആര്യഭടൻ ഗോളപാദത്തിൽ നൽകുന്നുണ്ട് സൂര്യാഗ്രം അതുപോലെ തന്നെ പാരലാക്സ് എറർ കാണുവാൻ കുവശാ ക്ഷിജിതേ ക്ഷിതിജേ ദൃക്ഛായ ഭൂമിയുടെ സ്പെറിക്കൽ ഷെയ്പ്പ് കൊണ്ട് സൂര്യനെ കാണുമ്പോൾ ദൃക്ഷായ എന്ന പാരല്ല ചിററുണ്ടാകുന്നു എന്നും ആര്യഭടൻ വിവരിച്ചിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവും ഇൻഫീരിയർ പ്ലാനറ്റ് എന്ന ബുധനെയും ശുക്രന്റെയും വിവരണവും സുപ്പീരിയർ പ്ലാനറ്റ് എന്ന മാൾസ് ജൂപ്പിറ്റർ സാറ്റേണിന്റെ വിവരണവും വ്യക്തമായ ഭാഷയിൽ അവയ്ക്ക് കൊടുക്കേണ്ട മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അട കറക്ഷൻ അടക്കം ആര്യഭടൻ വിവരിച്ചിട്ടുണ്ട് ഇത്രയും വിവരിച്ചതിന് ശേഷം ആര്യഭടൻ അവസാന ഭാഗത്ത് ഒന്നുകൂടി പറയുന്നുണ്ട് ആര്യഭടീയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം എൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കലിയുഗം ആരംഭിച്ച് ഷഷ്ട്യബ്ധാനാം ഷഷ്ടിർയതാ വ്യതീതാസ്ത്രയാശ്ച യുഗപാതാഹ എന്ന് പറയുന്നുണ്ട് അറുപത് വർഷങ്ങളുടെ അറുപത് സെറ്റ് കഴിഞ്ഞ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലെത്തിയ ഞാൻ എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഇത് ഇത് ഞാൻ എഴുതി എന്ന മഹത്വം അർഹിക്കുന്നില്ല കാരണം ഈ ഗ്രന്ഥത്തിലെ വിവരണം സ്വായംഭുവ എന്ന എനിക്ക് പൂർവമായി ഉണ്ടായിരുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഭാരതത്തിൽ ജ്യോതിശാസ്ത്രം ആര്യഭടന് മുൻപ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായ ഭാഷയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും ഭാസ്കരീയം ലഘുഭാസ്കരീയം മഹാഭാസ്കരീയം എന്നീ രണ്ട് അത്യുജ്വലങ്ങളായ ഗ്രന്ഥങ്ങൾ എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ ഭാസ്കരാചാര്യൻ ഒന്നാമൻ എഴുതിയിരിക്കുന്നതാണ് അതിനകത്തും ഇതേപോലെ തന്നെ എട്ട് അധ്യായങ്ങളിലായി ലഘുഭാസ്കരീയത്തിൽ അഹർഗണവും യുഗഭഗണവും ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനനിർണയവും ഛായാഗണിതം അഥവാ ഷാഡോ നിഴലുകളുടെ കാൽക്കുലേഷൻസും ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ചന്ദ്ര ഉദയകാലവും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ കാര്യത്തിലും തർക്കമില്ലാത്ത വിധം വിവരണമാണ് ഭാസ്കരാചാര്യര് നൽകിയിരിക്കുന്നത് ഭൂമി സ്വയം കറങ്ങുന്നു എന്നും സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു എന്നും എത്ര പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നു എന്നുള്ളതിൻ്റെയും വ്യക്തമായ അളവ് ആര്യഭടൻ നൽകുമ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു എന്നും സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു എന്ന വാദം ഭാസ്കരാചാര്യർ അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് ആര്യഭടത്തിന് ആര്യഭടീയത്തിന് ഭാഷ്യം നൽകിയ ഭാസ്കരാചാര്യർ ഒന്നാമൻ ഈ ഒരു വരി മാത്രം ഭൂമി സൂര്യന് ചുറ്റും എത്ര പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നു എന്ന് ആര്യഭടൻ നൽകിയിരിക്കുന്ന സംഖ്യ വ്യക്തമാക്കാതെ കമന്ററി എഴുതാതെ വിടുകയാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം ഭാസ്കരാചാര്യർ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു എന്നും ഭൂമി സ്വയം തന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നുള്ള വാദവും അംഗീകരിച്ചിരുന്നില്ല ആര്യഭടനാണ് ആദ്യമായി അപ്രകാരം ഒരു വാദം മുന്നോട്ട് വെച്ചത് ഭാസ്കരാചാര്യർ അത് അംഗീകരിക്കുന്നില്ല അതിനെ എതിർക്കുന്നുമില്ല എന്നുള്ള രീതിയിലാണ് മഹാഭാസ്കരീയവും എഴുതിയിരിക്കുന്നത് ആധുനിക ഭാരതീയ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം ആര്യഭട ആര്യഭടീയവും ആര്യഭടീയത്തോടനുബന്ധിച്ച രണ്ട് ഭാസ്കരീയ ഗ്രന്ഥങ്ങളുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥത്തിലൂടെ കടന്നുപോയാൽ മതിയാകും ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഈ പുസ്തകം മുഴുവനും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മഹാഭാസ്കരീയത്തിലെ എട്ട് അധ്യായങ്ങളിൽ മധ്യമാധികാരം എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ മീഡിയൻ പൊസിഷൻ ദേശാന്തര കർമ്മം എന്ന ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് കറക്ഷൻ സ്ഫുടവിധി ഓരോ ഗ്രഹങ്ങളുടെയും കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്നറിയുന്ന കാൽക്കുലേഷൻ ഗ്രഹണാധ്യായം എക്ലിപ്സസ് എങ്ങനെ ഉണ്ടാകുന്നു ഏത് ദിവസം ഉണ്ടായിരുന്നു ഏത് ദിവസം ഉണ്ടാകുമെന്ന വിവരണം അതുപോലെയുള്ള കാര്യങ്ങളും ദർശന ശൃംഗോന്നതി പാരല്ലാക്സ് എറർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും യുഗ ഭഗണാദികൾ ഒരു മഹായുഗത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷത്തിൽ ഓരോ ഗ്രഹങ്ങളും എത്ര പ്രാവശ്യം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നുള്ളതും സൂര്യന് ചുറ്റും എത്ര പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും വിവരണങ്ങളും സ്ഥിതി എപ്രകാരമാണ് ഗണിച്ചെടുക്കേണ്ടത് എന്നുള്ളതും അത്യുജ്വലമായ വിവരണങ്ങളിലൂടെ പവർഫുൾ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ മഹാഭാസ്കരീയത്തിലും രഘുഭാസ്കരീയത്തിലും ഭാസ്കരാചാര്യർ ഒന്നാമൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്കിന്നും ലഭ്യമാണ് ആര്യഭടൻ രണ്ടാമൻ എഴുതിയിരിക്കുന്ന ആര്യ സിദ്ധാന്തവും അതുപോലെ തന്നെ മറ്റ് പല ഗ്രന്ഥങ്ങളും ലല്ലാചാര്യന്റെ ശിഷ്യധീവൃത്തി തന്ത്രവും വടേശ്വര സിദ്ധാന്തവും മഞ്ജുളാചാര്യന്റെ പുസ്തകങ്ങളും Indian national science academy New Delhi രണ്ട് എന്ന വിലാസത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാണ് അത് വായിച്ചു നോക്കുമ്പോൾ അത്യുജ്വല ഗണിതശാസ്ത്രജ്ഞന് പോലും വടേശ്വര സിദ്ധാന്തം എന്ന അതിബൃഹത്തായ നാനൂറ് പേജുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രം വായിച്ചു പഠിക്കാൻ വർഷങ്ങളോളം എടുക്കും അത്രയും ഗഹന ഗംഭീരമായ പുസ്തകമാണ് വടേശ്വര സിദ്ധാന്തം ഒരു ഗണിത ശാസ്ത്രജ്ഞന് പോലും മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്ന ആ പുസ്തകത്തിലെ വിവരണം സമയവും സൗകര്യവും കിട്ടുകയാണെങ്കിൽ ഗണിത ശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ള